ഈ പാഠശാല അറിവിന്റെ വാതായനങ്ങൾ തുറക്കാൻ വിവരസാങ്കേതിക വിദ്യ സമർപ്പിക്കുന്ന സമ്മാനം വരൂ ഈ പാഠശാലയുടെ ഭാഗമാകൂ അതുവഴി ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള യാത്രയെ അനുഗമിക്കാം വിരൽത്തുമ്പിൽ വിരിയുന്ന അറിവിന്റെ ആഹ്ലാദമാണ് ഈ പാഠശാല പങ്കാളികളാകാം നമുക്ക് ഈ വിപ്ലവകരമായ മാറ്റത്തിലേക്ക്